തഥ വിസ്മയാവിഷ്ടു ഹൃഷ്ടരോമാധനഞ്ജയ പാണ്ഡവൻ രോമഹർഷത്തോടുകൂടി വിസ്മയത്തോടുകൂടി ആ പ്രപഞ്ചരൂപത്തെ കണ്ടുകൊണ്ട് പ്രണമ്യ ശിരസാദേവം ആ ദേവനെ ശിരസ് കൊണ്ട് പ്രണമിച്ച് കൃതാഞ്ജലിരഭാഷത കൈകൂപ്പിക്കൊണ്ട് ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ അർജുനൻ ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു അർജുന വരികളാണ് പശ്യാമി ദേവാം തവ ദേവദേഹി സർവാംസ്തദാ ഭൂതവിശേഷസംഘാൻ സർവചരാചരങ്ങളുടെയും ഭൂതവിശേഷസംഘാൻ അവയുടെ കൂട്ടങ്ങളെ സർവാംസ്തത മറ്റ് സർവത്തിനെയും തവ ദേവദേഹേ അഹം പശ്യാമി ഹേ ദേവ അങ്ങയുടെ ഈ ശരീരത്തില് ഞാൻ കാണുന്നു ദേവദേവേശ അർജുനൻ ഇതാ കാണുന്നു ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷിംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ ഋഷിവ കമലാസനസ്ഥം ബ്രഹ്മാണമീശം താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനെ ഞാൻ കാണുന്നു ഋഷീംശ്ച എല്ലാ ഋഷിവര്യന്മാരെയും സർവാൻ ഉരകാംശ്ച സർവവിധത്തിലുള്ള ഉരകങ്ങളെയും ദിവ്യാൻ എല്ലാ വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ദിവ്യങ്ങളായ ദ്രവ്യങ്ങളെയും വസ്തുക്കളെയും ചരാചരങ്ങളെയും അങ്ങയുടെ ശരീരത്തിൽ ഞാനിതാ കാണുന്നു അനേക ബാഹു ഉദര വക്ത്ര നേത്രം പശ്യാമിത്വാം സർവതോ അനന്തരൂപം സർവതോ അനന്തരൂപം എല്ലാ പ്രകാരത്തിലും അനന്തമായിരിക്കുന്ന ആ രൂപത്തില് അനേക ബാഹു അനേകം കൈകളുണ്ട് ഉദരങ്ങളുണ്ട് ശരീരങ്ങളുണ്ട് കണ്ണുകളുണ്ട് അത് മുഴുവനും തന്നെ ഞാനിതാ കാണുന്നു അതിലാകട്ടെ ന അന്തം ന മധ്യം ന പുനസ്തവാദ്യം തുടക്കമോ മദ്യമോ അവസാനമോ അതും അതിനകത്തില്ല പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ ഹേ വിശ്വേശ്വര അങ്ങയുടെ വിശ്വരൂപത്തിന് തുടക്കവും മധ്യവും അവസാനവും ഒന്നും തന്നെ ഇല്ല അത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുന്നു കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം കിരീടമുണ്ട് ഗത കയ്യിലുണ്ട് ചക്രം കയ്യിലുണ്ട് തേജോരാശിം പ്രപഞ്ചകോളത്തെ മുഴുവനും തേജസ് നിറഞ്ഞതാക്കുന്ന ആ തേജസ് അങ്ങയിലുണ്ട് സർവതോ ദീപ്തമന്തം എല്ലാത്തിനെയും പ്രകാശമാനമാക്കുന്ന ആ ഉജ്ജ്വല തേജസ് ഇതാ മുമ്പിൽ നിൽക്കുന്നു പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്ക ദ്യുതിമപ്രമേയം കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ അനല അർക്കാദ്യുതി അപ്രമേയം കണ്ണുകൊണ്ട് കാണുവാൻ സാധ്യമല്ലാത്ത ആ കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെയുള്ള അങ്ങയുടെ തേജസ് ഞാനിതാ ഇവിടെ നിന്ന് കാണുന്നു ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം നീയാണ് വിശ്വത്തിന്റെ പരമമായ ആധാരം നിധാനമായിരിക്കുന്നത് ത്വം അക്ഷരം നാശമില്ലാത്തതാണ് നീ പരമം വേദിതവ്യം പരമമായ അറിവ് ഏതിലാണോ വർത്തിക്കുന്നത് അതും നീ തന്നെയാണ് ത്വം അവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ എന്റെ അഭിപ്രായത്തില് ഈ അർജുനന്റെ അഭിപ്രായത്തില് സനാതനത്വം നീ അനാദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അത്യുജ്വല തേജസ്സാണ് ശാശ്വത ധർമ്മഗോപ്ത ശാശ്വതമായ പ്രക്രിയകൾക്ക് ആധാരഭൂതമായ അവ്യയം വിവരണാതീതമായ ആ തേജസ് നീ തന്നെയാണ് അനാദി മധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശി സൂര്യനേത്രം ചന്ദ്രനും സൂര്യനും കണ്ണിന്റെ സ്ഥാനത്തുള്ള അനന്തമായ കൈകളുള്ള അനന്തമായ ശക്തിയുള്ള അനന്തവീര്യം അനന്തമായ ശക്തിയുള്ള അനാദിമധ്യാന്തം തുടക്കവും മധ്യവും അവസാനവും എവിടെയാണെന്നറിയാത്ത ആ വിശ്വരൂപമാണ് നീ പശ്യാമി ത്വാം നിന്നെ ഞാൻ കാണുന്നു ദീപ്ത ഹുതാശവക്ത്രം ആ ശരീരം മുഴുവനും അഗ്നി കൊണ്ട് കത്തുന്നത് പോലെയുള്ള ഒരു രൂപത്തെ സ്വതേജസ വിശ്വമിതം തപന്തം ഈ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉജ്ജ്വലമായ തേജസ് കൊണ്ട് പ്രപഞ്ചം മുഴുവനും പ്രകാശമാനമാക്കുന്ന ആ തേജസ് അഹം പശ്യാമി ഞാൻ കാണുന്നു ധ്യാവാ ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഹ സർവാഹ ദിശശ്ച എല്ലാ ദിശയിലും എല്ലാ സ്ഥലത്തും ത്വയ ഏകേന നീ ഒരൊറ്റ വ്യക്തി ഒറ്റ വസ്തുവിനാൽ ഒറ്റ ശക്തിയാൽ വ്യാപ്തം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് ധ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി ജ്യോതിർഗോളങ്ങൾ മുഴുവനും ഭൂമി ഉൾപ്പെടെയുള്ള ധ്യാവ ജ്യോതിഷ് ഗോളങ്ങൾ സെലസ്റ്റിയൽ ബോഡീസ് മുഴുവനും നിന്റെ ശരീരം നിന്റെ തേജസ് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു ദൃഷ്ടം രൂപം ഉഗ്രന്ഥവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ ഹേ മഹാത്മൻ അങ്ങയുടെ അത്ഭുതം രൂപം ഉഗ്രം ദൃഷ്ട അത്ഭുതകരമായ ഉഗ്രമായ ആ രൂപത്തെ കണ്ടിട്ട് തവ ഇതലോകത്രയം ഭൂഹു ഭുവഹ സ്വഹ ഈ മൂന്ന് ലോകവും ഈ മൂന്ന് ലോകത്രയങ്ങളും പ്രകമ്പനം കൊള്ളുന്നത് പോലെ ഞാനിതാ കാണുന്നു അമീഹിത്വാം സുര സംഘാവിശന്തി കേചിത് ഭീതാഹ പ്രാഞ്ചലയോ ഗൃണന്തി അനവധി ജീവജാലങ്ങൾ ഭയത്തോടുകൂടി പ്രാഞ്ചലയോ ഗൃണന്തി കൈകൾ കൂപ്പിക്കൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഇതാ വിറച്ചുകൊണ്ട് നിൽക്കുന്നു അമീഹിത്വാം സുരസംഘാവിശന്തി സർവ ഈശ്വര ചൈതന്യങ്ങളും സമൂഹമായിട്ട് കൂട്ടം കൂട്ടമായിട്ട് അങ്ങയിലേക്ക് തന്നെ വിശന്തി പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു സ്വസ്തി ഇതി ഉക്വ മംഗളകരം മംഗളകരം എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി സിദ്ധസംഗ മഹർഷിമാരും സിദ്ധന്മാരും സ്തുവന്തി ത്വാം സ്തുതിബി പുഷ്കലാഭിഹി ഉജ്ജ്വലങ്ങളായ പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയിട്ട് അങ്ങയെ സ്തുതിക്കുന്നതായിട്ട് ഇതാ ഞാൻ കേൾക്കുന്നു വിശ്വരൂപത്തെ സ്തുതിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കൈകൾ കൂപ്പി പ്രണമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു രുദ്ര ആദിത്യ വസവോ ഏചസാദ്യ വിശ്വേ അശ്വിനൗ മരുതസ്തോഷ്മപാശ്ച രുദ്രന്മാര് ആദിത്യന്മാര് വസുക്കള് ഋഷിവര്യന്മാര് ഈ പ്രപഞ്ചത്തിന്റെ സർവതും അശ്വിനി ദേവന്മാര് മരുത് അതുപോലെയുള്ള ജ്യോതിർഗോളങ്ങള് എല്ലാം അതിനകത്തുണ്ട് ഗന്ധർവ യക്ഷ അസുര സിദ്ധ സംഘാഹ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ സർവേ ത്വാം വീക്ഷന്തേ എല്ലാവരും നിന്നെ ഇതാ അത്ഭുതത്തോടുകൂടി വിസ്മിതാശ്ച അത്ഭുതത്തോടുകൂടി കാണുന്നു ആരെല്ലാം ഗന്ധർവന്മാര് യക്ഷന്മാര് അസുരന്മാര് സിദ്ധന്മാര് കൂട്ടം കൂട്ടമായിട്ട് നിന്നെ ഇതാ വളരെ കൂടി കാണുന്നു രൂപം മഹത്തെ ബഹുവക്ത്രനേത്രം മഹാബാഹു ബഹുബാഹൂരുപാദം മഹത്തായ നിന്റെ രൂപം ബഹുവക്രനേത്രം എത്ര ശരീരമാണ് എത്ര കണ്ണുകളാണ് ഹേ മഹാബാഹു അതുപോലെ തന്നെ ബഹു ബാഹൂരുപാദം കാല് അതുപോലെ തന്നെ തുട അതുപോലെ കൈകൾ എത്ര എണ്ണമാണ് ഈ പ്രപഞ്ച ശരീരത്തിൽ കാണുവാൻ സാധിക്കുന്നത് ബഹു ഉദരം ബഹുദംഷ്ട്രകരാളം ദൃഷ്ടോകാഹ ഈ ഉദരങ്ങളും ദംഷ്ട്രങ്ങളും കണ്ടിട്ട് ജനങ്ങള് ലോകം തന്നെ പ്രവ്യഥിതാസ്തദാഹം അത്യത്ഭുതകരമായി കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അതി കൺഫ്യൂഷന്റെ ക്ലൈമാക്സിൽ നിന്നുകൊണ്ട് ഇതാ നിന്നെ നോക്കുന്നതായിട്ട് ഞാൻ കാണുന്നു നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്ത വിശാലനേത്രം ത്വാം പ്രവ്യതിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു നഭസ്പൃശം ആകാശം മുട്ടുന്ന ദീപ്തമനേകവർണം വിവിധ നിറങ്ങളാൽ തിളങ്ങുന്ന അത്താനനം ഉജ്ജ്വലമായ മുഖത്തോടും കണ്ണുകളോടും കൂടിയ ദീപ്ത വിശാല നേത്രം അപ്രകാരം ഇതാ നിന്നെ കാണുന്നു ദൃഷ്ട്വാശിത്വാം ഇപ്രകാരം നിന്നെ കണ്ടിട്ട് പ്രവ്യതിതാന്തരാത്മാ പല ജീവജാലങ്ങളും പല ആത്മീയ ചൈതന്യമുള്ളവരും ധൃതിം ന വിന്താമി ശമം ച വിഷ്ണു അവരുടെ ധൈര്യവും ധൃതിയും ധൈര്യവും പോയി ശമം അവരുടെ ശാന്തിയും പോയിരിക്കുന്നു അത്യുജ്വലമായ ഈ പ്രഭാപൂരിതമായ ഈ ശരീരം കാണുമ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ അത്യത്ഭുതകരമായി പകച്ചു നിൽക്കുകയാണ് അവര് മുഖാനി അങ്ങയുടെ മുഖത്തില് അങ്ങയുടെ വായില് ദംഷ്ട്രങ്ങള് കരാള ഹസ്തങ്ങൾ പോലെ തന്നെ ദംഷ്ട്രങ്ങളെ കാണാൻ സാധിക്കുന്നു ദൃഷ്ടൈവ കാലാനല സന്നിഭാനി കാല പ്രളയകാലത്ത് ഉത്ഭവിക്കുന്ന പോലെ ഉജ്ജ്വലമായ അഗ്നി തേജസ് അങ്ങയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി കാണുന്നു ദിശോ ന ജാനേ ന ശർമ്മ പ്രസീത ദേവേശ ജഗന്നിവാസ ഹേ ജഗന്നിവാസ ഹേ ദേവേശ പ്രസീത സർവതും എനിക്ക് തെറ്റുന്നു എനിക്ക് ദിശാബോധം പോലും നഷ്ടപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മൊത്തത്തില് പകച്ചു നിൽക്കുകയാണ് അമീചത്വാം പുത്രാഹ സർവേ സഹാ ഏവ പുത്രാഹ ധൃതരാഷ്ട്രസ്യ പുത്രാഹ ധൃതരാഷ്ട്രത്തിന്റെ പുത്രന്മാര് അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചേർന്ന് കൂട്ടം കൂട്ടമായിട്ട് അങ്ങയുടെ ശരീരത്തിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നു ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തദാസോ ഭീഷ്മര് ദ്രോണൻ കർണൻ അതുപോലെയുള്ള മറ്റു പലരും അങ്ങയുടെ ശരീരത്തിൽ നിൽക്കുന്നു സഹാസ്മതീയൈരപി യോധമുഖ്യൈഹി അവരുടെ കൂട്ടത്തിലുള്ള മറ്റ് യുദ്ധ പടയാളികൾ വീരന്മാരും മുഴുവനും അങ്ങയുടെ ശരീരത്തിൽ നിൽക്കുന്നു വക്രാണി ത്വരമാണാവിശന്തി ഭയാനകാനി ഭയാനകാനി ഭയത്തോടുകൂടി വിറയ്ക്കുന്ന ശരീരത്തോടുകൂടി ദംഷ്ട്രാകരാലാനി അങ്ങയുടെ ദംഷ്ട്രങ്ങൾക്കിടയിലൂടെ ത്വരമാണാവിശന്തി വളരെ പെട്ടെന്ന് കടക്കുന്നതായിട്ട് അവരുടെ ശരീരം വക്രാണി അവരുടെ ശരീരം അങ്ങയുടെ ദംഷ്ട്രങ്ങളുടെ ഇടയിലൂടെ കടക്കുന്നതായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും കേചിത് സന്ദൃശ്യം തേ ചൂർണിതൈരുത്തമംഗൈ അങ്ങയുടെ ദംഷ്ട്രങ്ങൾക്കിടയിലൂടെ കടക്കുന്ന വേളയില് ചിലര് ദംഷ്ട്രങ്ങൾക്ക് ഇടയ്ക്ക് കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നു സന്ദൃശ്യം തേ ചൂർണിതൈഹി ഉത്തമാംഗൈഹി ഒരു പൊടിപടലം നിൽക്കുന്നത് പോലെ അവരുടെ ശരീരം അങ്ങയുടെ ദംഷ്ടങ്ങൾക്ക് ഇടയ്ക്ക് വർദ്ധിക്കുന്നത് പോലെ കാണുന്നു യഥാർത്ഥത്തിൽ അർജുനൻ എന്താ കണ്ടത് ഇവിടെ ഇവിടെ കാലത്തിന്റെ പ്രവാഹം ആ വിശ്വത്തിൽ പ്രപഞ്ചത്തില് കാലത്തിന്റെ പ്രവാഹത്തില് ജനനമരണങ്ങൾ നിരന്തരം നടക്കുമ്പോൾ ഓരോ വ്യക്തിയും ഓരോ പ്രപഞ്ച ചൈതന്യവും ഓരോ ദേവതാ ചൈതന്യവും ഒഴുക്കിൽപ്പെട്ട് നാശത്തിലേക്ക് നീങ്ങുന്നു നമ്മൾ സാധാരണ പറയാറില്ലേ every birthday is leading you towards the great വിയാഡ് എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ശ്മശാനത്തിലേക്കുള്ള പന്ഥാവ് കൂടുതൽ കൂടുതൽ അടുക്കുന്നു അപ്പൊ ദിവസം വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ശ്മശാനത്തിലേക്ക് മരണത്തിലേക്ക് അടുക്കും ആ പെട്ടെന്നുള്ള പ്രയാണമാണ് ഈ ദിവ്യ ദൃഷ്ടിയിലൂടെ ശ്രീകൃഷ്ണൻ അർജുനന് തന്റെ ശരീരം എന്ന പ്രപഞ്ച രൂപത്തില് കാലം എന്ന പ്രവാഹത്തിലൂടെ കാണിച്ചു കൊടുത്തത് യഥാ നദീനാം ബഹവോംബുവേഗാഹ നദികള് ആ നദിയിലുള്ള ജലം വളരെ വേഗത്തിൽ എപ്രകാരമാണോ ഒഴുകുന്നത് സമുദ്രമേവാ അഭിമുഖാദ്രവന്തി സമുദ്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് എപ്രകാരമാണോ നദിയിലെ ജലം ഒഴുകുന്നത് തഥാ തവാമി നരലോകവീര അപ്രകാരം തന്നെ എല്ലാ മനുഷ്യരും അവർ വീരന്മാരായിട്ടുള്ളവരാണെങ്കിൽ അവരെല്ലാവരും തന്നെ അല്ലാത്തവരാണെങ്കിൽ അവരും എല്ലാവരും തന്നെ വിശന്തി പ്രവേശിക്കുന്നു വക്ത്രാണി ശരീരത്തോടുകൂടി അഭിവിജ്വലന്തി കത്തിജ്വലിക്കുന്ന ദംഷ്ട്രാകരാളങ്ങൾക്കുള്ളിലേക്ക് പ്രപഞ്ച ചൈതന്യത്തിലേക്ക് അതിവേഗം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധമായ വേഗത്തില് വളരെ വേഗത്തില് പതംഗങ്ങള് ഷഡ്പഥങ്ങള് ചിത്രശലഭങ്ങള് എപ്രകാരമാണോ വിളക്ക് കാണുമ്പോൾ അഗ്നി കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ജ്വലനം ജ്വലിക്കുന്നതായ അതിൻ്റെ അടുത്തേക്ക് പതങ്കാഹ വിശന്തി ഷഡ്പഥങ്ങള് ചിത്രശലഭങ്ങൾ പെട്ടെന്ന് വന്നെടുത്ത് അതിൽ വീണ് നശിക്കുന്നത് പ്രകാരമാണോ തഥായേവ പ്രകാരം തന്നെ നാശായ നാശത്തിനു വേണ്ടി വിശന്തി പ്രവേശിക്കുന്നു ലോകാസ്തവാപി വക്രാണി സമൃദ്ധവേഗ സർവചരാചരങ്ങളും സർവജീവജാലങ്ങളും കാലം കഴിയുന്നതനുസരിച്ച് വളരെ വളരെ വളരെ വേഗത്തിൽ മരണത്തോടടുക്കുന്നു ആ പ്രവാഹമാണ് ഓരോ ചിത്രശലഭവും അഗ്നിയിൽ വന്ന് വീഴുന്നത് പോലെ ഓരോ ജീവജാലവും സമയത്തെ വളരെ ഫാസ്റ്റാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അതായത് ഒരായിരം വർഷത്തെ ഒരു മിനിറ്റാക്കി കാണിച്ചു കൊടുത്താൽ ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാ ഏതാണ്ട് നാലോ അഞ്ചോ സെക്കൻഡ് ആ നാലോ അഞ്ചോ സെക്കൻഡ് കഴിയുമ്പോൾ അവർ മരണത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത് കാണുന്ന രീതിയിൽ അർജുനന് കാലപ്രവാഹത്തെ കാണിച്ചു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ ലേലിഹ്യസേ ഗ്രസമാനസമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഹി കത്തി കൊണ്ടിരിക്കുന്ന വദനൈഹി സമഗ്രാൻ ലോകാൻ സമസ്ത ലോകവും വദനൈഹി ജ്വലദ്ഭിഹി ഈ മുഖങ്ങളിൽ ഒരെണ്ണല്ല അനേകം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തിലേക്ക് ലേലിഹ്യശേഖരസമാനസമന്ത അതിവേഗത്തിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തില് അവ ആ മൗത്ത് അല്ലെങ്കിൽ മുഖം അതല്ലെങ്കിൽ വായിക്കകത്ത് പെടുമ്പോൾ ആ വായ നുണയുന്നത് പോലെ ഇങ്ങനെ നാക്കിട്ട് നുണയുന്നത് പോലെ കാണുവാൻ സാധിക്കും ജഗത് ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണു അത്യുജ്വലമായ പ്രകാശരശ്മികളാൽ ജഗത് സമഗ്രം ആപൂര്യ ഈ സമസ്ത ലോകവും പൂരിതമായിരിക്കുന്നത് പോലെ ഭാസസ്തവോഗ്രാഹ പ്രഥമന്തി വിഷ്ണു അങ്ങയുടെ ചൈതന്യം ഹേ വിഷ്ണു ഈ പ്രപഞ്ചത്തില് നിരന്തരം ഓവർഫ്ലോ ചെയ്യുന്നതായിട്ട് നിറഞ്ഞു തുളുമ്പുന്നതായിട്ട് കാണുവാൻ ഈ ജ്ഞാനദൃഷ്ടിയിലൂടെ ഈ ദിവ്യദൃഷ്ടിയിലൂടെ സാധിക്കുന്നുണ്ട് ആഖ്യാഹിമേ കോ ഭവാനുഗ്രൂപോ നമോസ്തുതേ ദേവവര പ്രസീത മേ ആഖ്യാഹി എന്നോട് പറഞ്ഞാലും ഭവാൻ ഉഗ്രരൂപോ കഹ ഈ ഉഗ്രരൂപമായ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് ഹേ ഉഗ്രരൂപമായ ഈശ്വര നമോസ്തുതേ ദേവവര പ്രസീത അങ്ങയ്ക്ക് നമസ്കാരം എന്നെ അനുഗ്രഹിച്ചാലും അങ്ങ് ആരാണ് യഥാർത്ഥത്തിൽ ഇച്ഛാമി ഭവന്തമാദ്യം തുടക്കം അങ്ങയെ കുറിച്ച് അറിയുവാൻ സയന്റിഫിക് ആയിട്ട് അറിയുവാൻ ഇച്ഛാമി എനിക്ക് ആഗ്രഹമുണ്ട് ഹി പ്രജാനാമി തവ പ്രവൃത്തിം അങ്ങയുടെ കർമ്മം എന്താണ് അങ്ങയുടെ പ്രവൃത്തി എന്താണ് അങ്ങയുടെ അസ്തിത്വത്തിന്റെ ഉദ്ദേശം എന്താണ് അതും കൂടി അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കാലോസ്മി ലോക ക്ഷയകൃത് പ്രവൃദ്ധ ഞാൻ കാലമാണ് ഈ ലോകത്തിന്റെ ക്ഷയം നിരന്തരമായ അസ്തിത്വ അതുപോലെ സംഹാര ചക്രത്തിൽ കാലത്തിനൊരു യോഗമുണ്ട് കാലത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് ആ കാലപ്രവാഹമാണ് നീ ഇപ്പോൾ കണ്ടത് ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഈ കാലചക്രം തിരിക്കുന്നത് ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വരൂപത്തെയാണ് നീ ഇപ്പോൾ കണ്ടത് ഋതേ അപി ത്വാം ന ഭവിഷ്യന്തി നീ ഇവിടെ ഇല്ല എങ്കിൽ പോലും നീ യുദ്ധത്തിനായിട്ട് ഇവിടെ വന്നില്ല എങ്കിൽ പോലും സർവേ ഏ അവസ്ഥിതാഹ പ്രത്യനീകേഷു യോദ്ധാഹ ഇവിടെയുള്ള ഓരോ യോദ്ധാവും കാലപ്രവാഹത്തിൽ ഒരു പക്ഷേ മരിച്ചു കഴിഞ്ഞതുപോലെ തന്നെയാണ് കാരണം അല്പം മുമ്പ് പറഞ്ഞതുപോലെ കാലത്തെ ഒന്ന് ഷോർട്ടൻ ചെയ്ത് അത്യുജ്വലമായ സഹസ്രാബ്ദത്തെ ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ ആക്കി നിന്റെ മുമ്പിൽ വെച്ചപ്പോൾ ഇവരെല്ലാവരും എൻ്റെ വായിലേക്ക് വന്ന് നശിച്ചതായിട്ട് നീ കണ്ടു അതാണ് കാലത്തിൻ്റെ ഇൻട്രാപ്പൊളേഷൻ എക്സ്ട്രാപ്പൊളേഷൻ എന്ന് നമ്മൾ പറയില്ലേ അതിനെ നേരെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം ആയുസ് എത്രത്തോളമുണ്ട് അതുകൊണ്ട് അർജുന നീ ഇല്ലെങ്കിലും ഇവരെല്ലാവരും മരിച്ചു കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ മരിക്കാനുള്ളവരാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നീ ആരെയും കൊല്ലുന്നുമില്ല ആരെയും വധിക്കുന്നില്ല എല്ലാം കാലചക്രം തിരിക്കുന്ന എൻ്റെ നിയമമനുസരിച്ച് നടക്കുന്നതാണ് തസ്മാത് ത്വം ഉത്തിഷ്ട യശോലഭസ്വ ജിത്വ ശത്രുൻ ഭുങ്ഷ രാജ്യം സമൃദ്ധം പ്രപഞ്ച നിയമമാണ് നിന്നോട് പറയാനായിട്ട് ഞാൻ ഈ വിശ്വരൂപം കാണിച്ചത് വേറെ കഥ പറയാൻ ഇനി സമയമില്ല അതുകൊണ്ട് ഫസ്റ്റ് വേർഡിങ്സ് ആണ് ശ്രീകൃഷ്ണൻ പ്രപഞ്ച വിശ്വരൂപത്തിൽ നിന്നുകൊണ്ട് അർജുനനോട് പറയുന്നത് തസ്മാത് പ്രപഞ്ച നിയമമായതുകൊണ്ട് സർവ്വതും നിഗ്രഹിക്കുന്നത് ഞാനായതുകൊണ്ട് കാലചക്രത്തിന്റെ ഉള്ളിൽപ്പെടാതെ ഒന്നും ഇവിടെ വർത്തിക്കാത്തത് ഹേ അർജുന തസ്മാത് ഉത്തിഷ്ട നീ എഴുന്നേൽക്ക യശോല ഭസ്വ ക്ഷത്രിയ കർമ്മം നിർവഹിച്ചിട്ട് യശസ്വിയായി മുമ്പോട്ട് പോകുക ജിത്വാ ശത്രുൻ ഭുങ്സ്വ രാജ്യം സമൃദ്ധം ഒരു ക്ഷത്രിയൻ അർഹിക്കുന്ന വിധത്തില് രാഷ്ട്ര സംരക്ഷണം നടത്തിയിട്ട് രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന പന്ഥാവിലൂടെ സമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ സർവ്വസുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക മയാ ഏവ ഏതേ നിഹത പൂർവമേവ ഇവരെ എല്ലാവരെയും ഞാൻ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും കാലചക്രത്തിൽ പെട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിമിത്തമാത്രം ഭവസവ്യസാജിൻ നീ ഒരു നിമിത്തം മാത്രമാണ് നീ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു തിരിച്ചു പോകുന്നു നിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ നിനക്കും തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അർജുന എല്ലാ പ്രക്രിയകളും വെൽ ഡിസൈഡഡ് ആണ് വെൽ ഗൈഡഡ് ആണ് സ്പോണ്ടേനിയസ്ലി ഓർഗനൈസ്ഡ് ആണ് അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല നിന്റെ കാര്യം ചെയ്യുക ഉത്തരവാദിത്വം നിർവഹിക്കുക ക്ഷത്രിയ ധർമ്മം നിർവഹിക്കുന്ന കൂട്ടത്തില് നീ വെറും നിമിത്തം മാത്രമാണ് അതിനപ്പുറം നീ ഒന്നും ചെയ്യുന്നില്ല കാലചക്രമായ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ദ്രോണം ച ഭീഷ്മം ച തയദ്രതം ച കർണം തഥാ അന്യാനപി യോധവീരാൻ മയാ ഹതാസ്ത്വം ജഹി മാവ്യധിഷ്ട യുദ്ധസ്വ ജേതാസി രണേശപത്നാൻ ഈ യുദ്ധം ചെയ്യുക എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമാണ് അധർമ്മത്തിനെതിരെ മനുഷ്യൻ പ്രവർത്തിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ് അതുകൊണ്ട് അവരെല്ലാവരും ആര് ദ്രോണം ഭീഷ്മൻ ജയദ്രഥൻ കർണൻ തഥ അന്യാനപി യോദ്ധവീരാൻ മറ്റെല്ലാ യുദ്ധവീരന്മാരും മയാഹതാസ്ത്വം ഞാൻ കൊന്നുകഴിഞ്ഞു ഞാൻ അവരെ വധിച്ചു കഴിഞ്ഞു ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നവർ ആരാണെന്നൊന്നും ചെയ്യേണ്ട കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം കാലചക്രത്തിനകത്ത് അവർ പെട്ടുകഴിഞ്ഞു അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ മാ വ്യധിഷ്ഠ ഒരിക്കലും ദുഃഖിക്കാതെ യുദ്ധസ്വജേതാശി രണേശപത്നാൻ ഈ രണത്തില് ജയിക്കുക ധർമ്മയുദ്ധത്തിൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് വിജയം വരിക്കുക എന്ന ലക്ഷ്യപ്രാപ്തിക്കായിട്ട് നിന്റെ കർമ്മം നീ ചെയ്യുക ഇത്രയും ആ വിശ്വരൂപത്തിലുള്ള കൃഷ്ണൻ അർജുനനോട് പറയുന്നതായിട്ട് സഞ്ജയൻ പറയുകയാണ് സഞ്ജയന്റെ വരികളാണ് വചനം കേശവസ്യ കൃതാഞ്ജലിർ വേപമാനക്കിരീടി ഇത്രയും ഈ വിശ്വരൂപത്തിലുള്ള കൃഷ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ കയ്യുകൂപ്പിക്കൊണ്ട് കിരീടി അർജുനൻ അവിടെ നിന്നുകൊണ്ട് നമസ്കൃത്വ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം ഭീത ഭീതപ്രണമ്യ ഭീതഭീത പ്രണമ്യ ഭയന്നുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് സഗദ്ഗതം ഗദ്ഗതത്തോടുകൂടി കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുവാൻ ആഗ്രഹിച്ചു പറയുവാൻ തുടങ്ങി സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്തിയ ജഗത് പ്രഹർഷ്യത്യനുരജ്യതേച്ച ഹേ ഋഷികേശ തവ പ്രകീർത്തിയ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ജഗത് പ്രഹൃഷ്യതി അനുരജ്യതേച്ച ഈ ലോകം മുഴുവനും അത്യന്തം കൂടി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു ഇതാ ഈ ലോകം മുഴുവനും അങ്ങയുടെ അത്യുജ്വലമായ രൂപം കണ്ട് ആനന്ദ നിർവൃതിയിൽ ആറാടുന്നു രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി രാക്ഷസീയ ശക്തികളാകട്ടെ ദിശാബോധം ഇല്ലാതെയായി പല സ്ഥലങ്ങളിലേക്കും അവർ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നു അതേ സമയത്ത് സർവേ നമസ്യന്തി സിദ്ധസംഘാ സർവ സിദ്ധന്മാരും ഋഷിവര്യന്മാരും അങ്ങയെ നമസ്കരിക്കുന്നു ഈ പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ കണ്ടുകൊണ്ട് അവർ പ്രണമിക്കുന്നു കസ് കസ്മാച്ചതേ നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണ അപി ആദികർത്രേ ബ്രഹ്മചൈതന്യത്തിനു പോലും ബ്രഹ്മാവിനു പോലും ആദികർത്രേ ആദികർത്താവായ ബ്രഹ്മാവിനു പോലും ആധാരഭൂതമായ അങ്ങയെ കസ്മാത് ചതേ നമേരൻ മഹാത്മൻ എപ്രകാരമാണ് അവർ നമസ്കരിക്കാതിരിക്കുക അവർ ഒരിക്കലും നമസ്കരിക്കാതിരിക്കുകയില്ല അത്യത്ഭുതകരമായ അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് അനന്ത ദേവേശ ജഗന്നിവാസ ഹേ ജഗന്നിവാസ ഹേ ദേവേശ അനന്ത രൂപത്തിൽ നിൽക്കുന്ന അങ്ങ് ത്വം അക്ഷരം അങ്ങ് നാശമില്ലാത്തവനാണ് സദ സത്പരം യത് എല്ലാത്തിൻ്റെയും അവസാന വാക്കെന്നുള്ളത് പോലെ എല്ലാത്തിൻ്റെയും ആദിയും അന്തവുമായി നിൽക്കുന്ന അങ്ങ് അത്യധികം ശ്രേഷ്ഠമായ എന്റെ മുമ്പിൽ വർത്തിക്കുന്നു ത്വം ആദിദേവ പുരുഷപുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം അങ്ങ് ആദിദേവനാണ് അങ്ങ് പരമമായ നിധാനമാണ് അങ്ങ് പ്രപഞ്ച പുരുഷനാണ് സർവത്തിൻ്റെയും ആധാരമാണ് വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാതതം വിശ്വമനന്തരൂപ ത്വയാതതം അതുകൊണ്ട് തന്നെ നീയാണ് വിശ്വത്തിന്റെ അനന്തമായ രൂപം വേതാശി വേദ്യം ച പരം ചാമ പരമമായ ആധാരം ഏതാണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് മനസ്സിലാക്കേണ്ട രൂപം ഏതാണോ അതാണ് നീ ആ രൂപത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിനക്ക് പ്രണാ പ്രണാമം നിനക്ക് എൻ്റെ നമസ്കാരം വായുർ യമോ അഗ്നിർ വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച വായു നീയാണ് നിയമത്തിൻ്റെയും യമത്തിൻ്റെയും ആധാരമായ യമധർമ്മരാജൻ നീയാണ് അഗ്നി നീയാണ് വരുണൻ നീയാണ് ചന്ദ്രൻ നീയാണ് പ്രജാപതി നീയാണ് നീയാണ് സർവത്തിൻ്റെയും ആധാരഭൂതമായ പിതാമഹനും പ്രപിതാമഹനും നമോ നമസ്തേ അസ്തു സഹസ്രകൃത്വ ആയിരക്കണക്കിന് നമസ്കാരം അങ്ങക്ക് പുനശ്ച ഭൂയോ അഭി നമോ നമസ്തേ വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു നമ പുരസ്താദ പൃഷ്ടതസ്തേ നമോസ്തുതേ സർവത ഇവ സർവ എല്ലാത്തിലും വെച്ച് എല്ലാമായ സർവത ഏവ സർവ എല്ലാത്തിലും വെച്ച് എല്ലാമായ അങ്ങക്ക് പുരസ്താതത സർവതിൻ്റെയും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതായ അങ്ങക്ക് നമോസ്തുതേ നമ വീണ്ടും വീണ്ടും ഞാനിതാ നമസ്കരിക്കുന്നു അനന്ത വീര്യം ഇത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോഷി സർവ എല്ലാം പ്രാപിക്കാൻ സഞ്ചരിക്കേണ്ട പന്ഥാവ് അങ്ങ് തന്നെയാണ് എല്ലാം പ്രാപിക്കുന്നതിന് ആവശ്യമായ കർമ്മം അതും അങ്ങ് തന്നെയാണ് അനന്തമായ ക്രിയാശേഷിയുള്ളതും അങ്ങ് തന്നെയാണ് സർവതും നിന്ന് തന്നെയായ സ്ഥിതിക്ക് അങ്ങക്കിതാ ഞാൻ നമസ്കരിക്കുന്നു സഖേതി മത്വ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി ഇത്രയും കാലം കൃഷ്ണ നിന്റെ കൂട്ടത്തിൽ നടന്ന് ഒരു കൂട്ടുകാരനെ പോലെ ഒരു സാധാരണക്കാരനാണെന്ന് ധരിച്ച് ഹേ കൃഷ്ണ യഥാ കൃഷ്ണ ഹേ യാദവ എടോ യാദവ ഹേ സഖാവേ ഹേ സഖേതി കൂട്ടുകാരാ എന്നെല്ലാം വിചാരിച്ചു എന്നെല്ലാം വിളിച്ചു വളരെ കൂടി അങ്ങുമായിട്ട് പെരുമാറി അജാനത മഹിമാനന്തവേദം അങ്ങയുടെ മഹാത്മ്യം അറിയാതെയാണ് ഞാൻ അപ്രകാരം പെരുമാറിയത് മയാ പ്രസാദാ പ്രണയേന വാപി എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് അത്യധികം ഗാഠമായ ഭക്തി കൊണ്ട് ഒരു സാധാരണ സുഹൃത്താണെന്നുള്ള രീതിയിലാണ് നിന്നെ ഞാൻ വിളിച്ചിരുന്നത് നിന്നോട് സംസാരിച്ചിരുന്നത് നിന്നോട് പെരുമാറിയിരുന്നത് എന്നോട് പ്രസാദമുണ്ടാകണമേ എന്നോട് ക്ഷമിക്കണമേ നീ നിന്റെ കൂട്ടത്തിൽ ഒരുവനായി ദാസനായി ഭക്തനായി എന്നെ കണക്കാക്കണമേ യച്ചാവഹാസാർത്ഥം അസകൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏക അഥവാ അപി അച്യുതത്തത് സമക്ഷം തത് ക്ഷമയേത്വാം അഹം അപ്രമേയം ഉണു കഴിക്കുന്ന സമയത്ത് വിഹാരങ്ങളിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശയ്യ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആസന പല സ്ഥലത്തും ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് നീ ആരാണെന്നറിയാതെ നിന്നോട് ഞാൻ പല രീതിയിൽ പെരുമാറി ഇതൊന്നും തന്നെ നിന്റെ ചൈതന്യത്തെക്കുറിച്ച് അറിയാതെ ചെയ്തതാണ് ഹേ അച്യുത നീ ഒന്ന് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒന്ന് മനസ്സിലായി അങ്ങയുടെ മുമ്പിൽ തത്സമക്ഷം തത്ക്ഷാമയെ ആ പെരുമാറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ് ത്വാം അഹം അപ്രമേയം എൻ്റെ എല്ലാവിധത്തിലുള്ള പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നോട് പൊറുക്കേണമേ ക്ഷമിക്കണമേ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹ രൂപത്തിൽ ക്ഷമിച്ചു എന്ന് എന്നോട് അരുളി ചെയ്യണമേ എന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് വിവരിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പിതാസി ലോകസ്യ ചരാചരസ്യ ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളുടെയും പിതാവ് അങ്ങ് തന്നെയാണ് ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ പൂജനീയനായ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവും അങ്ങ് തന്നെയാണ് നത്വത്സമ അസ്ഥി അഭി അധിക അങ്ങയ്ക്ക് തുല്യമായിട്ടോ അങ്ങയേക്കാൾ കൂടുതലായിട്ടോ മറ്റാരും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല കുതോ അന്യോ ലോകത്രയേ അഭി പ്രതിമപ്രഭാവാഹ അങ്ങക്ക് തുല്യമായ പ്രഭാവത്തോടു കൂടിയ വേറെ ആരുണ്ടാകാനാണ് അത്രയും ഉജ്ജ്വലമായ പ്രഭാവത്തോടുകൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഹേ കൃഷ്ണ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു അത്യത്ഭുതകരമായ വിശ്വരൂപത്തെക്കുറിച്ചുള്ള വിവരണം അർജുനൻ ആ ദിവ്യദൃഷ്ടി വെച്ചുകൊണ്ട് തുടരുകയാണ് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ കാലത്തിൻ്റെയും ടൈം ആൻഡ് സ്പേസ് എന്ന അത്യന്താധുനിക ഊർജതന്ത്രം പറയുന്ന ആ രൂപമാണ് ഭഗവത്ഗീതയിലെ വിശ്വരൂപത്തിലൂടെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് the universal person symbolic representation of time and space in the universe